വന്ന കൈമ കെട്ടിയ പീഞ്ഞെടുക്കും മിൽക്ക് സർബത്ത് പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ ഇല്ല ബർക്കത്ത് മോനെ മുന്നപ്പെട്ട ഉണ്ട കൊടുക്കും പാഞ്ഞ പാക്കറ്റ് വെറുതെ തൊള്ളിറക്കിയ ചള്ള പുളിയോ നോയിക്കോ മേപ്പെട്ട് ഞമ്മള് പൊല്ലാപ്പില്ലായി പല്ലാത്ത ജാതി ഞമ്മള് പൊല്ലാപ്പില്ലായി അല്ലാത്ത ജാതി അല്ലാത്ത ജാതി അല്ലാത്ത ജാതി നമ്മൾ വല്ലാത്ത മിൽക്ക് സർബത്ത് പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ ഇല്ല പെർക്കത്ത് മോനെ മുന്നപ്പെട്ട ഉണ്ട കൊടുങ്ങും പഞ്ഞ വേക്കട്ട് വെറുതെ തൊള്ളറക്കിയ തള്ള പുളിയോ നോയിക്കോ മേപ്പെട്ട് എന്നാ ജോ സഞ്ചാരപാത്രത്തിൽ പാഞ്ഞങ്ങ് കേറണ്ട കച്ചുവെട്ടും കാലും വെട്ടും വേണ്ടി വന്ന ചങ്കും വെട്ടും മഞ്ചും വെത്തും എറിഞ്ഞ പോരണ വാടക പൊള്ളർ പറയണ നോക്കണ്ട കൊരവിളി പറിച്ചിട്ട് നായ്ക്കൾക്ക് തിന്നാനിട്ട പുണ്യം കിട്ടും ബാപ്പ വന്ന് ചോദിച്ചാലും മാറൂലട്ടോ എന്റെ മട്ടം മുമ്പിൽ വന്ന് പെട്ട പൊന്നെ അന്ന് നിൽക്കും മന്റെ ചാട്ടം മാറി നിൽക്ക് മാമ പോട്ടെ കേറി നിൽക്ക് കാറ്റ് പോട്ടെ ചീഞ്ഞ മുട്ടട തോട് പോലെ ഒരു മോന്ത കാട്ടിച്ച് കാല് നിൽക്കല നാല് വരലും കഞ്ചി മുത്തിഞ്ഞ മൂത്തു കുത്തിയ ചോര തുപ്പു പാര വെക്കാൻ പാലമിട്ട മാറി നിന്നോ പല്ലെടുക്കും അരക്കണ കീപ്പെട്ട് കെട്ടിയ മുണ്ട് ഞാൻ മടക്കി കുത്തിയ സീം വരയ്ക്കും പണ്ടര തന്നൊരു തൊട്ടിന്റെ ബലത്തിൽ ഭരിക്കാൻ നിൽക്കേണ്ട കുടുംബം വെളുക്കും വലിച്ചിട്ട് പത്ത് മരിങ്ങത്ത് കിട്ടിയ കിടക്കുജി കുടുംബത്ത് മറുമത്തിനിട്ട പണികൊട്ട് അലമ്പൊത്താൽ ഒരു പൊത്ത് മലപ്പുറം കത്തി മടക്കിച്ച് വെള്ളം വാങ്ങി അങ്ങ് വീട്ടേക്ക് വെല്ലിപ്പാന്റെ കുട്ടി കുടിച്ചേക്ക് തുടച്ചേക്ക് ഇല്ലാത്ത ജാതിയും ഓം വല്ലാത്ത ജാതി ഇവിടില്ലാത്ത ജാതി ആരും കൊല്ലാത്ത വ്യാധി ഓന കണ്ട പിന്നില്ല ഞാൻ പൊല്ലാപ്പില്ലായി നല്ല കെട്ട് അല്ലാക്കില്ലേ പല്ലേ മില്ലായി ചന്നം പിന്നെ പുല്ലാത്തല്ലായി ഗുദാമില്ലായി പല പല വല്ലാത്ത ജാതി ഞമ്മള് പൊല്ലാപ്പില്ലായി വല്ലാത്ത ജാതി ഞമ്മള് പൊല്ലാപ്പില്ല അന്ന കൈമ കിട്ടിയ പീഞ്ഞെടുക്കും മിൽക്ക് സർബത്ത് പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ ഇല്ല ബർക്കത്ത് ഓനെ മുന്നപ്പെട്ട ഉണ്ട കൊടുക്കും പഞ്ഞ പാക്കട്ട് വെറുതെ തൊള്ളറക്കിയ ചള്ള കുളിയോ നോയിക്കോ മേപ്പെട്ട്